വിഷ്ണു സൂക്തം നാല് ഓം സംവാങ്കർമ്മണ സമിഷാഹിനോമി ഇന്ദ്രാവിഷ്ണു അപസസ്പാരേ അസ്യ ജുഷേധായി യജ്ഞന്ദ്രവിണഞ്ച ധത്തം അരിഷ്ടൈർന്ന പഥിഭി പാരയന്താ യാ വിശ്വാസാഞ്ജനിതാരാമതീനാം ഇന്ദ്രാവിഷ്ണു കലശാ സോമധാന പ്രവാങ്കിരശസ്യമാന അവന്തു പ്രസ്തോമാസോ ഗീയമാനാസോ അർക്കൈ ഇന്ദ്രാവിഷ്ണു മദപതി മദാനാം आ सोमय्यातन्द्रविणो दधाना संवामञ्जन्त्वक्तुभिर्मतीनां संस्तोमास शस्यमानास उक्थैः आवामश्वासो अभिमाधिषाः इन्द्राविष्णुसथमादो वहन्तु युषेथां विश्वाहवनामतीनाम् ഉപബ്രഹ്മാണി ശൃണുതങ്കിരോ മേ ഇന്ദ്രാവിഷ്ണുതൽപ്പനയായി യം വാം സോമസ്യമത ഉരുചക്രമാഥേ അകൃണുതമന്തരിക്ഷം വലിയ अप्रथतं जीवसेनो रजांसि हविषा वावृधाना अग्राध्वाना नमसा रातहव्या व्या घृतासुती द्रविणं धत्तमस्मै समुद्रस्थः ഇന്ദ്രാവിഷ്ണു പിബതം മധ്വോ അസ്യ സോമസ്യ ദസ്രാ ജഠരം പ്രണേഥാം ആവാമന്ധാംസി മതിരാണ്യഗ്മൻ ഉപബ്രഹ്മാണി ശൃണുതം ഹവം മേ ഉഭാജിഗ്യധുർണ പരാജയേഥേ ന പരാജിഗ്യേകതരശ്ചനൈനോ ഇന്ദ്രശ്ച വിഷ്ണോ യദപസ്പൃഥേധാം ത്രേധാസഹസ്രം വിതധൈരയേഥാം രാമസ്ഥാവൽ